വിദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആവീനവക്ഷോരുഹാം പാണിഭ്യാമതിപൂർണരത്നദശകം രക്തോൽപ്പലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തകരണാം ധ്യായേൽ പരാമംഗികാം येपद्मासनस्थाम् विकसितवचनाम् दाक्षीम् क्षेमाभाम् वीरवस्त्राम् करकलितलसेमपद्माम् वराङ्गी सौवालङ्कारयुक्ताम् सततमभेदाम् भक्तमम्राम् भवानीम् श्रीविद्याम् शान्तमूर्तिम् सकलसुरनुताम् सर्वसम्वत्प्रदात्री सकुङ्कुमविदेवनाम् कूकुमविदेवनाम् समन्दहसितेक्षणाम् विकस्तूरिकाम् समन्दहसिवेक्षणाम् अशेषजनमोहिनी अरुणमाल्यभूषाम्बराम् जपविधौ जबुभौ ओ वशिन्यादिवात्मेवता ऋषयः अनुष्टुप्छन्दः परमेश्वरी देवता श्रीमादा श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्यता उद्यद्धानुसहस्राधा कटुत् बाहुसमन्विता ക്രോധാകാര അങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണപ്രഭാപൂരമധ്യ ബ്രഹ്മാണ്ടമണ്ഡല ചമ്പകാശോകപുന്നാഗ സൗഗന്ധികലസൽക്കച കുരുവിന്ദ് മണിശ്രേണീ കനൽക്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജതലകസ്ഥലശോഭിത मुखकन्द्रकलङ्काभमृगाभिविशेषका वक्त्रलक्ष्मीपरीवाहतलन्मीनाभलोचना वक्त्रलक्ष्मीपरीवाहकलन्मीनाभलोचना नवकम्बकपुष्पाभमासादण्डविराजिता ताराकान्तिबिरीनासाभरणभासुरा कदम्बमञ्जरीकृत्तकर्णपूरमनोहरा കർണപൂരമനോഹര താടങ്കയുഗളീഭൂത കപനോടുപമണ്ഡല പത്മരാഗശിലാദർശപരീഭാവികപോലഭൂ നവവിദ്രുമബിംബശ്രീന്യക്കാരിരദനച്ഛദ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തിദ്വയോജ്വല കർപ്പൂരപീഡികാമോദ സമാകർഷദ്ദിഗന്ധര നിജസല്ലാപമാധുര്യ വിനിർഭർഷിതഗച്ഛപി മന്ദസ്മിത പ്രഭാപൂരമജ്ജൽ കാമേശമാനസ അനാകലിത സാദൃശ്യതിമുഖശ്രീവിരാജിത കാമേശബദ്ധ മാംഗല്യസൂത്രശോഭിതകന്ധല കനകാംഗജകേയൂര കമനീയ ഭുജാന്വിത രത്നദ്രൈവേയ ചിന്താകലോലമുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്നമണിപ്രതിപണസ്തനീ नाभ्यालवालरोमानिलताफलकुचद्वयी लक्ष्यरोमलताधारतोऽसम्नयमध्यमा स्तनभारदलन्मध्यपट्टबन्धवलित्रया अरुणारुणकौसुम्भवस्त्रभास्वल्कबीकवी रत्नकिङ्गिनिकारम्यरशनादामभूषिता कामेशज्ञातसौभाग्यमार्गवोरुद्वयान्विदा മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഘിക ഗൂഢഗുൽഫ കൂർമ്മപൃഷ്ഠജയിഷ്ണുപ്രവദാന്വിത നഖദീഭി സഞ്ചന്ന നമജ്ജനതമോങ്ങ പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന महालावण्यसेवति सर्वारुणानवद्याङ्गी सर्वाभरणभूषिता शिवकामेश्वराङ्गस्था शिवा स्वाधीनवल्लभा सुमेरुशृङ्गमध्यस्था श्रीमन्नगरनायिका चिन्तामणिगृहान्तस्था पञ्चब्रह्मासनस्थिता महापद्माणवी संस्था కదంబవనవాసిని సుధాసాగర మధ్యస్థ కామాక్షి కామదాయిని దేవర్షిగణ సంఘాతస్తూయమాన అల్పవైభవ భండాసురవధోద్యుక్త శక్తిసేనా సమన్విత సంపర్కరీ సమారూఢ సింధురవ్రజసేవిత అశ్వారూఢ అధిష్ఠితాశ్వకోటి కోటిభిరావృత പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവന്ധിപ്രാകാരമധ്യജ ഭണ്ഡസൈന്യവധോദ്യുക്തശക്തിവിക്രമഹർഷിത നിത്യാപരാക്രമാരോപനിരീക്ഷണ സമുത്സുക മണ്ഡപുത്രവധോദ്യുക്തബാലാവിക്രമനന്ദിത മന്ത്രിണ്യംബാവിരചിത വിഷംഗവധപോഷിത വിശുക്രപ്രാണഹരണവാരാഹീ വീര്യനന്ദിത കാമേശ്വരമുഖാലോകകൽപ്പിത ശ്രീഗണേശ്വരാ മഹാഗണേശനിർഭിന്നയന്ത പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്രനമുക്തശസ്ത്രപ്രത്യസ്ത്രവർഷിണി കരാങ്കുളിനഖോൽപ്പന്ന നാരായണദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നിർദഗ്ധാസുരസൈനിക കാമേശ്വരാസ്ത്രനിർദഗ്ധ സഭണ്ഡാസുരശൂന്യത ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നിസന്ദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമദ്വാഗ്ഭവകൂടൈരസ്വരൂപമുഖപങ്കജ കണ്ഠാധക്കടിപര്യന്തമഗ്രകൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്നകത്യഥോഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേവര കലാമൃതൈകരസിക കുലസങ്കേതപാലിനി കലാംഗന കലാന്തസ്ഥ കൗലിനി കുലയോഗിനി അകലാ സമയാന്തസ്ഥ സമയാചാരതൽപര മൂലാധാരൈരനിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്ര